ഭാരതീയ ചിന്താധാരകളിലെ ആധുനിക ശാസ്ത്ര തത്വങ്ങളെക്കുറിച്ചും മാനേജ്മെന്റ് സങ്കല്പങ്ങളെക്കുറിച്ചും പഠിക്കുവാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഒരു സീനിയർ ശാസ്ത്രജ്ഞനായ doctor Gopalakrishnan Indian institute of scientific ഹെറിറ്റേജിന്റെ ഓണററി ഡയറക്ടർ കൂടിയാണ് സ്വദേശത്തും വിദേശത്തും ആധുനിക ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചും ഭാരതീയ ചിന്താധാരകളെക്കുറിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ ഒരു പ്രഭാഷണമാണിത് ആരാധ്യനായ അധ്യക്ഷൻ ഭാഗവത സത്രത്തിലൂടെ ഭാരതീയ സംസ്കൃതിയുടെ ഉജ്ജ്വലമായ സ്രോതസ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്രത്തിൻ്റെ സംഘാടകരെ അമ്മമാരെ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ വിനീത പ്രണാമം ഇത്രയും വലിയ ഒരു സദസ്സിൻ്റെ മുമ്പില് ഒരു ചെറിയ മനുഷ്യനായി നിൽക്കുമ്പോൾ നാലര പതിറ്റാണ്ട് മുമ്പ് Mao Zedong Sardar K M പണിക്കരോട് പറഞ്ഞ ഒരു വരിയാണ് ഓർമ്മ വരുന്നത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ഈ പരമപവിത്രമായ ഭാരതഭൂമിയിലെ ഗംഗാതീരത്ത് ഒരു പുൽക്കൊടിയായിട്ടാണെങ്കിലും ആ ജന്മം എനിക്ക് നൽകണമേ ജഗതീശ്വര എന്ന് അദ്ദേഹം പറഞ്ഞ ആ വരി എന്റെ മനസ്സിലും തോന്നുകയാണ് പ്രൊഫസർ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു പ്രഭാഷണത്തില് അദ്ദേഹം പറയുകയുണ്ടായി മാർക്സും എയിങ്കൽസും യൂറോപ്പിലെയും ഇംഗ്ലണ്ടിലെയും എല്ലാ ലൈബ്രറികളും കയറിയിറങ്ങി അവിടെയുള്ള ഗഹനമായ പുസ്തകങ്ങൾ മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ലോകത്തിൽ രണ്ട് വിഭാഗം ജനതതിയുണ്ട് ഉള്ളവരെന്നും ഇല്ലാത്തവരെന്നും രണ്ട് തരത്തിലുള്ള ജനങ്ങള് the haves and the have nots professor Vishnunarayanan Namboothiri പറഞ്ഞു ഭാരതത്തിൽ മറ്റൊരു വിഭാഗവും കൂടി ഉണ്ടായിരുന്നു അത് ഏംഗൽസിനും മാർക്സിനും കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗമായിരുന്നു അവര് ഉള്ളവരെന്നൊരു വിഭാഗം ഇല്ലാത്തവരെന്നു വിഭാഗം ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്നൊരു വിഭാഗം ആ ഉണ്ടായിട്ട് വേണ്ടാത്തവരായിരുന്നു ഭാരതത്തിലെ ഋഷിവര്യന്മാര് രാജകൊട്ടാരം വിട്ടിറങ്ങിയ ബുദ്ധനെ പോലെ വിക്രമാദിത്യനെ സിംഹാസനത്തിൽ അവരോധിച്ച് മാറി നിന്ന ചാണക്യനെ പോലെ ഏതാണ്ട് ചരിത്ര വസ്തുതയെടുത്താൽ പുരാവസ്തു ഗവേഷകരുടെ പഠനങ്ങളുടെ ഫലമെടുത്താൽ ബി സി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽക്ക് വേദങ്ങളുടെ രചന തുടങ്ങിയിട്ടുണ്ട് ബി സി ഒൻപതിനായിരത്തി അഞ്ഞൂറ് മുതൽക്ക് എ ഡി രണ്ടായിരം വരെയുള്ള പതിനോരായിരത്തി അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യത്തില് ഈ ദേശത്തിലുദിച്ച ചൈതന്യവത്തായ ചിന്താധാരകൾക്ക് കാരണഭൂതരായവരായിരുന്നു ഉണ്ടായിട്ട് വേണ്ടാത്തവരായ ഋഷിവര്യന്മാര് അവരി കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ശങ്കരാചാര്യര് വീട് വിട്ടിറങ്ങി പൂജനീയ നാരായണ ഗുരു തൻ്റെതായിട്ടുള്ളതെല്ലാം വിട്ടുകൊടുത്തു ചട്ടമ്പി സ്വാമികൾ അങ്ങനെ തന്നെ ചെയ്തു ഈ അത്യന്താധുനിക കാലഘട്ടത്തിലും ഭാരതീയ സംസ്കൃതിയുടെ പൈതൃകത്തെ അത്യുജ്വലമായി പ്രഭാപൂരിതമായി നിലനിർത്തിയിരുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രം പതിനോരായിരം വർഷമാണ് ഉണ്ടായിട്ട് വേണ്ടാത്തവരുടെ ചരിത്രമാണ് ചിരപുരാതനമായ ഭാരത സംസ്കൃതിയുടെ നിത്യ നൂതനത്വത്തിന് കാരണം പുരാതനം പ്ലസ് നിത്യ നൂതനം ഈസ് ഈക്വൽ ടു സനാതനം ആ സനാതനധർമ്മം പണ്ട് എത്രത്തോളം ഉജ്ജ്വലമായിരുന്നുവോ സമകാലീന പ്രസക്തി ഉണ്ടായിരുന്നതായിരുന്നുവോ ഇന്നും ഈ സനാതന ധർമ്മചിന്താധാരകളിൽ ഒന്നുപോലും മാറ്റി നിർത്താതെ പറയാൻ സാധിക്കും ഭാരതീയ ചിന്താധാരകൾ എവിടെ നിന്ന് തുടങ്ങുന്നുവോ അവിടെയാണ് അത്യന്താധുനിക ശാസ്ത്രം ഇന്ന് അവസാനിച്ചു നിൽക്കുന്നത് where the ancient Indian approach has its beginning where we can see the modern science is abruptly stopped സത്യം ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീതാമാകൃത കസ്യ സിദ്ധനം ആ ഈശാവാസ്യമിതം സർവം എന്ന വരിയുണ്ടല്ലോ യജുർവേദത്തിന്റെ നാൽപ്പതാം അധ്യായത്തിന്റെ ആദ്യത്തെ വരി ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ വരി അതിലെ മൂന്നാമത്തൊരു വരിയുണ്ടല്ലോ അസുര്യ നാമതേ ലോക അന്ധേന തമസാവൃത താംസ്തേ പ്രേത്യാഭിഗച്ഛന്തി ഏകേ ചാത്മഹനോജനാഹ ആധുനികമായ ഒരു ലോകത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ആധുനിക മനുഷ്യ സമൂഹം ആത്മഹത്യാപരമായ ആ ലോകത്തിലേക്ക് ഇവർ നിങ്ങളെ നയിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഭാരതീയ ചിന്താധാരയെക്കുറിച്ചാണെന്ന് എഴുതി വച്ചിരിക്കുന്ന യജുർവേദം ഈ വരി എഴുതിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ആറായിരം വർഷമെങ്കിലും ആയി കാണും അതിന്നും പ്രസക്തമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോകുന്ന ലോകജനതയുടെ മുമ്പില് ഭാരതീയ ചിന്താധാര നിത്യനൂതനമാണ് മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കടക്കാൻ പോകുന്ന ലോകത്തിന്റെ മുമ്പില് വിദേശങ്ങളിൽ ചെന്ന് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയാൻ അതിയായ സന്തോഷമുണ്ട് രണ്ട് കൈയും വലത്തോട്ടും ഇടത്തോട്ടും നീട്ടിയാൽ മുൻപിൽ കാണുന്ന നൂറ്റി എൺപത് ഡിഗ്രിയുണ്ട് ആ നൂറ്റി എൺപത് ഡിഗ്രിയുടെ ദർശനം കഴിഞ്ഞ നൂറു വർഷത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ ദർശനമാണ് ഈ രണ്ട് കൈയും നിവർത്തിയാൽ പുറകിലൊരു നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ട് ആ നൂറ്റി എൺപത് ഡിഗ്രിയുടെ ദർശനം പതിനോരായിരം വർഷത്തെ ഭാരതീയ ചിന്താധാരകളുടെ ദർശനമാണ് അസന്നിഗ്ധമായി ലോകം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഈജിപ്ത്യൻ സംസ്കാരത്തിൽ കാണാൻ സാധിക്കുന്നത് കുറെ ശവക്കല്ലറകൾ വെച്ച പിരമിഡുകൾ മാത്രം ഗ്രീക്കിലേക്ക് നോക്കിയാൽ സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്ന ഒരു ചരിത്രം മാത്രം റോമാ സാമ്രാജ്യത്തിലേക്ക് നോക്കിയാൽ യോഗീശ്വരനായ യേശുക്രിസ്തുവിനെ ആണിയടിച്ച് തറച്ചു കൊന്ന ചരിത്രം മിസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലേക്ക് നോക്കിയാൽ ലോകത്തെ കൊള്ളയടിച്ചവരാണ് ഞങ്ങളുടെ പൂർവികരെന്ന് വാദിക്കുന്ന ഒരു സംസ്കാരം ഇതൊന്നുമല്ല ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിട്ട് വേണ്ടാത്തവരുടെ ചരിത്രം എഴുതി വച്ചിരുന്നു നാല് വേദങ്ങളും വേദാംഗങ്ങളും ഉപവേദങ്ങളും ഉപാംഗങ്ങളും പുരാണങ്ങളും ദർശനങ്ങളും എഴുതി വെച്ച് മുമ്പോട്ട് വെച്ച് വിമൃശ്യേതശേഷേണ യഥായിച്ഛസി തഥാ കുരു എന്ന് പറഞ്ഞൊരു സംസ്കാരം എന്നിട്ട് യഥായിച്ഛസി എങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് തഥാ കുരു എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ ചരിത്രം നമ്മൾ സാധാരണ ഒരു കർമ്മം നടത്തുമ്പോൾ ഒരു മഹാസങ്കല്പം ചൊല്ലാറുണ്ട് ആ മഹാസങ്കല്പത്തിൽ ഒരു വരിയുണ്ട് ആദിവിഷ്ണു ആദിനാരായണസ്യ അചിന്യ അപരിമിതയാ ശക്തിയ ഭ്രിയമാണസ്യ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ തേജവായു ആകാശ അഹങ്കാരാദി മഹദവ്യക്തൈ ആവരണൈ ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ടമണ്ഡലേ വിഷ്ണുവായ ആദിനാരായണന്റെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള പരിമിതിയില്ലാത്ത ശക്തി കൊണ്ട് നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ ആധുനിക സയൻസ് പറയുന്നു billions and billions of galaxies അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ മധ്യത്തിൽ പഞ്ചഭൂതങ്ങളായ പൃഥിവ്യ തേജ വായു പ്ലസ് അഹങ്കാരം അവയർനെസ് അവ്യക്തൈഹി ആവരണൈഹി ആവൃതേ അസ്മിൻ മഹതി ബ്രഹ്മാണ്ട മണ്ഡലേ ഈ മഹത്തായ ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടമണ്ഡലത്തിൽ സഹസ്രശീർഷ പുരുഷ സഹസ്ര ആക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ടദശാങ്കുലം പുരുഷ ഏവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ ആയിരക്കണക്കിന് തലകളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് പാദങ്ങളുമുള്ള ഒരു പ്രപഞ്ച പുരുഷൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ നിന്നൊരു പത്തങ്കുലം മാറി നിന്നു അതിനെ മുഴുവനും പ്രവർത്തിപ്പിച്ചുകൊണ്ട് മാറി നിന്നു വിശ്വതശ്ചക്ഷുരുത വിശ്വതോ ഓ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാദ് തം ബാഹുഭ്യം ദമാതിസമ്പദത്രൈഃ സമ്പദത്രൈ പൃഥിവീ ജനയൻ ദേവയേകാഹ പൃഥിവിയും ദ്യാവാ പൃഥിവിയായ ജ്യോതിഷുകളെയും മുഴുവനും സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നാണ് അനാദിമദ്യാന്തമനന്തവീര്യം നന്ദം നമധ്യം ന പുനസ്തവാദിം തുടക്കവും മധ്യവും അവസാനവും അറിയാത്ത ഒരു പ്രപഞ്ചപുരുഷനെ കുറിച്ച് ഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് രണ്ടു വർഷം മുമ്പ് അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ ലാബറട്ടറി നാസ അവരൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു പ്രൊഫസർ എറിക് ഡീൻ പുസ്തകത്തിന്റെ title the self aware universe സ്വബോധമുള്ള പ്രപഞ്ചം സ്വബോധമുള്ള പ്രപഞ്ചം എന്നുള്ളതിനൊരു വ്യാഖ്യാനം നൽകണമെങ്കിൽ അത് പുരുഷ സൂക്തത്തിലേക്ക് പോകണം ആദിവിഷ്ണു ആദിനാരായണസ്യ എന്ന് പറഞ്ഞ ശ്ലോകത്തിലേക്ക് പോകണം ഏതാണ്ട് ഒരു ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തെ ഭാരതീയ ഋഷിവര്യന്മാര് കണ്ടതെങ്ങനെയാണോ അങ്ങനെയാണ് രണ്ടു വർഷം മുമ്പ് സ്വബോധമുള്ള പ്രപഞ്ചം അഹം സർവസ്യ പിതരഹമത്തത് സർവം പ്രവർത്തതി ഞാനാണ് സർവതിന്റെയും ചൈതന്യം എന്നിലൂടെയാണ് സർവതും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ ആ ചൈതന്യം ഭാരതീയ ഋഷിവര്യന്മാര് കണ്ടുപിടിച്ച അതേ ചൈതന്യം അത്യന്താധുനിക ഫിസിക്സുകാര് അടിവരയിട്ട് അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല അതാണ് final word of modern science എന്ന് പറയാനും വിഷമം കാണിക്കുന്നില്ല ഫിസിക്സ് അറിയാവുന്നവർക്കറിയാം energy can neither be created nor be destroyed ഊർജം എന്ന് പറയുന്ന വസ്തുത അതിനെ ഉൽപാദിപ്പിക്കാൻ സാധ്യമല്ല അതുപോലെ അതിനെ നശിപ്പിക്കാനും സാധ്യമല്ല if one form of energy changes it will appear in another form ഒരു ഊർജം മാറിയാൽ അത് മറ്റൊരു ഊർജമായി മാറുമെന്ന് അത്യന്താധുനികമായ ഫിസിക്സ് പറയുമ്പോൾ ഭാരതീയ ചിന്താധാരകൾ എവിടെ നിൽക്കുന്നു നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യദേശത ഉഭയോരവിദൃഷ്ടോന്തസ്തനയോ തത്വദർശിവി നാസതോ വിദ്യതേ ഭാവോ ഉള്ളതായിട്ടുള്ള ഒന്നിനെയും ഇല്ലാതാക്കാൻ സാധ്യമല്ല നാഭാവോ വിദ്യതേശത ഇല്ലാത്തതിനെ ഒന്നിനെയും ക്രിയേറ്റ് ചെയ്യാനും സാധ്യമല്ല exact translation of thermodynamics first part രണ്ടാമത്തെ പാർട്ട് എന്താണ് one form of energy changes it will appear in another form exact Sanskrit translation വസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനന്യാതി സംയാതി നവാനി ദേഹി ഒരു ദേഹം വിട്ട ഒരു എനർജി പോയാൽ അത് മറ്റൊരു രൂപം പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ടിലെഴുതിയ എഴുതിയ ഭഗവത്ഗീത കലിയുഗം തുടങ്ങിയത് കൃത്യം ഒരു ദിവസമുണ്ട് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് കലിയുഗം തുടങ്ങിയത് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ എല്ലാ ഗ്രഹങ്ങളും ചന്ദ്രനും സൂര്യനും ഒരൊറ്റ ലൈനിൽ വന്ന നിമിഷമാണത് ഫെബ്രുവരി പതിനേഴാം തീയതി അർദ്ധരാത്രി ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ട് മുപ്പത്തഞ്ചു വർഷം മുമ്പാണ് മഹാഭാരത യുദ്ധം നടന്നത് ആ യുദ്ധക്കളത്തിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ് നാസതോ വിദ്യതേ ഭാവോ നാഭാവോ സദ ഉഭയോരവി ദൃഷ്ടോന്ത ഇത് രണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നത് ആരാണോ തനയോ തത്വദർശിന അവരാണ് സയന്റിസ്റ്റുമാര് എല്ലാത്തിലും ചൈതന്യമുണ്ട് അഹം സർവസ്യ പ്രഭവ എന്ന് പറയുന്നില്ലേ ഇത് ശരിയാണോ ഇത് ശരിയാണ് കിർലിയൻ ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ജീവനുള്ള ഒരു ഇലയുടെ ഫോട്ടോ എടുക്കുക ഒരില പ്ലാവിലയുടെ ഫോട്ടോ ആ ഇലയ്ക്ക് ചുറ്റും ഒരു കൊറോണ കാണാൻ സാധിക്കും ആ ഇല എപ്പോഴും ഉണങ്ങുന്നുവോ ആ കൊറോണ ഇല്ലാതെയാകും ഒരു മനുഷ്യ ശരീരത്തിന്റെ ഫോട്ടോ എടുക്കുക മനുഷ്യന്റെ തേജോമയമായ ദേഹം അഞ്ചു ദേഹങ്ങളുണ്ടെന്ന് ഭാരതീയ ഋഷിവര്യന്മാര് പറഞ്ഞു അന്നമയ ദേഹം മനോന്മയം വിജ്ഞാനമയം ആനന്ദമയം തേജോമയം അഞ്ചു ദേഹങ്ങളുണ്ട് അഞ്ചു ദേഹങ്ങളും അടിവരയിട്ട് ആധുനിക ശാസ്ത്രം അംഗീകരിക്കുന്നു തേജോമയ ദേഹം കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്താൽ ശരീരത്തിന്റെ തേജോമയമായ ആ രൂപം കാണാൻ സാധിക്കും കുറെ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുക അല്ലെങ്കിൽ ശത്രത്തിൽ പങ്കെടുത്ത് നാമം ജപിക്കുക ജപിക്കുന്നതിന് മുൻപ് തലയുടെ കിർലിയൻ ഫോട്ടോഗ്രാഫി എടുക്കുക ആ ജപിച്ചതിന് ശേഷവും എടുക്കാം ആ കൊറോണ വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഈ ഗവേഷണം നടത്തിയത് ഭാരതീയരല്ല കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കാര് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്ട് സ്റ്റഡീസ് എന്ന് പറഞ്ഞ് മന്ത്രം ചൊല്ലുന്നവരുടെ തലയ്ക്കു ചുറ്റുമുള്ള കൊറോണ എത്രയുണ്ടെന്ന് അവർ പഠനം നടത്തി ഒരു കോടി ഡോളർ മുടക്കി നടത്തിയ പഠനം ഒൻപതര മാസം മുമ്പ് അവര് പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഭാരതത്തിലെ നൂറ്റി എൺപത് ഡിഗ്രി ഉണ്ടല്ലോ പുറകില് അവര് നോക്കിയപ്പോൾ ഇതിൽ ധാരാളം മന്ത്രങ്ങളുണ്ട് അഗ്നിമേളേ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാതാമം അഗ്നിപൂർവേഭിർഷിവിരീഢ്യോ നൂതനൈരുത സദൈവാങ് ഏഹ വക്ഷതി ഋഗ്വേദമന്ത്രം യവാഷ്ടമേ മാഷാഷ്ടമേ തിലാഷ്ടമേ ഗോധൂമാഷ്ടമേ മസുരാഷ്ടമേ പ്രിയങ്കവഷ്ടമേ നവഷ്ടമേ യജുർവേദ മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ ഈ ഭാരതീയർ ഈ പതിനോരായിരം വർഷമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിക്കാർ ഒരു പഠനം നടത്തി തൊള്ളായിരത്തോളം വരുന്ന വേദപണ്ഡിതരെ ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് മൂന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേംബ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം അവര് നടത്തി എന്നിട്ട് ആ പ്രദേശത്തിന്റെ മുഴുവനും ഫോട്ടോ എടുത്തു കിർലിയൻ ഫോട്ടോഗ്രാഫി ഒറ്റ ബ്രാഞ്ച് സയൻസ് കൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത മഹത്വമായ എന്തോ ഒന്ന് അവിടെ ഉണ്ട് മന്ത്രത്തിലുണ്ട് ആ മന്ത്രം ഒന്ന് പരീക്ഷണത്തിന് വിധേയമാക്കണം ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നുണ്ട് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നെല്ലാം പറയുന്നില്ലേ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് സൈക്കോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് മന്ത്രങ്ങള് ശരീരത്തിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഇത് ഇവിടെ തുടങ്ങിയ ഉടനെ അമേരിക്കയിൽ മറ്റൊരു ഗ്രൂപ്പ് ഇരുപത്തിരണ്ട് പ്രസിദ്ധരായ ശാസ്ത്രജ്ഞന്മാര് ഒരാള് മലയാളിയ ആ മലയാളിയുടെ പേര് മുരളി കെ നായർ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് നെർവസ് സിസ്റ്റത്തിൽ മന്ത്രങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് അപ്പൊ ഈ തേജോമയ ദേഹം എന്ന് പറയുന്ന energy content of the living system വളരെയധികം ശരീരത്തെ ചികിത്സിക്കാനും ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത് സഹായിക്കുമെന്ന് മനസ്സിലായി പ്രകൃതിയെക്കുറിച്ച് ഭാരതത്തിനൊരു ഒരു വീക്ഷണമുണ്ടായിരുന്നു അന്നാത്മവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമോദ്ഭവ ദ കർമ്മ സൈക്കിൾ ഈ കർമ്മ സൈക്കിൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഒരു കാർബൺ സൈക്കിൾ ഉണ്ട് ഒരു നൈട്രജൻ സൈക്കിള് ഫോസ്ഫറസ് സൈക്കിള് ഭഗവത്ഗീതയിൽ ഒരു കർമ്മ സൈക്കിൾ ഉണ്ട് അന്നാത് ഭവന്തി ഭൂതാനി ഫുഡിൽ നിന്നാണ് ജീവജാലങ്ങൾ ഉണ്ടാവുന്നത് പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കള് നാല് ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ ഉണ്ടാവുന്നത് അന്നത്തിൽ നിന്നാണ് പർജന്യാത് അന്നസംഭവ പ്രകൃതിയുടെ കനിവ് കൊണ്ടാണ് അനുഗ്രഹം കൊണ്ടാണ് അന്നമുണ്ടാകുന്നത് യജ്ഞാത് ഭവതി പർജന്യ പ്രകൃതിയിൽ നടക്കുന്ന നിരന്തരമായ യജ്ഞമാണ് മഴ പെയ്യാനും പ്രകൃതിയിലെ പ്രതിഭാസത്തിനും കാരണം യജ്ഞ കർമ്മസമുദ്ഭവ യജ്ഞം മനുഷ്യന്റെ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ന് എല്ലാവരും പറയാറുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക കാടിനെ സംരക്ഷിക്കുക വായു മലിനീകരിക്കാതിരിക്കാൻ ഭൂമിയെ മലിനീകരിക്കാതിരിക്കുക തുടങ്ങിയ വാചങ്ങൾ മുഴുവനും മനുഷ്യന്റെ നെഗറ്റീവ് കർമ്മങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് കർമ്മ സൈക്കിളിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് വേണം എന്നുള്ള ആധുനിക ലോകത്തിന്റെ ചിന്താധാര ഇന്ന് ഭാരതീയമായ പൂർവീക ഋഷിവര്യന്മാരുടെ ചിരപുരാതനമായ ചിന്താധാരയുമായി കോർത്തിണക്കി പോകാൻ ഒരു വിഷമവുമില്ല ഇവിടെ ഭൂമിയെക്കുറിച്ച് ഭാരതത്തിനൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു എന്തായിരുന്നു അയം മാതാ പൃഥിവി പുത്രോഹം പൃഥിവ്യ ഈ ഭൂമി എന്റെ മാതാവാണ് ഞാൻ ഈ മാതാവായ ഭൂമിയുടെ പുത്രനാണ് എന്നെങ്കിലും അമേരിക്കയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യം കിട്ടിയാൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകാൻ ഭാഗ്യം കിട്ടിയവരെ കാണാൻ ഭാഗ്യം കിട്ടിയാൽ അവരോടൊന്ന് ചോദിക്കുക അമേരിക്കയിലെ ഗവൺമെന്റ് ബസ്സുകളുടെ സൈഡിൽ എന്താ എഴുതി വച്ചിരിക്കുന്നത് എന്ന് അവിടെ എല്ലാം എഴുതി വച്ചിട്ടുണ്ട് protect mother earth protect mother earth എങ്ങനെയാ ഈ മദർ എർത്ത് കൺസെപ്റ്റ് ഉണ്ടായത് അഥർവവേദത്തിൽ പറഞ്ഞിരിക്കുന്ന അയം മാതാ പൃഥിവി ഭാരതത്തിന്റെ വീക്ഷണം തന്നെയാണ് അവരെടുത്തിരിക്കുന്നത് ഭൂമിയെ കുറിച്ച് പൃഥ്വി ത്വയാധൃതാലോക ദേവി ത്വാം വിഷ്ണുനാധൃത ത്വം ചാരയ മാം ദേവി പവിത്രം കുരുശാസനം ഹേ ഭൂമിദേവി നിന്നെ പ്രപഞ്ചപുരുഷനായ വിഷ്ണു സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നു ഞാൻ നിന്നെ ആധാരമാക്കി ഈ ഭൂമിയിൽ വസിക്കുന്നു എന്റെ കർമ്മത്തെ മംഗളകരമാക്കിയാലും ഈ വീക്ഷണം ഭാരതീയമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പോകുന്ന ലോകം ഭാരതത്തിൽ നിന്ന് കടമെടുത്ത വീക്ഷണമാണിത് വായുവിനെ കുറിച്ച് നമ്മുടെ വീക്ഷണം എന്തായിരുന്നു നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വധിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതോ തദ്വക്താരമവതോ വാചകങ്ങളാ ഹേ വായുദേവ പ്രത്യക്ഷമായ ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങാണ് വായുവിനെ നമസ്കരിച്ചു കൊണ്ട് പറയുകയാണ് ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി നീ തന്നെയാണ് പ്രത്യക്ഷമായ ബ്രഹ്മചൈതന്യം കാരണം ഏതു നിമിഷം വായു പ്രവർത്തിക്കാതെയാകുന്നുവോ ഇവിടെ കാണുന്ന എല്ലാവരും abruptly that will be the end of the news അപ്പ നിലയ്ക്കും കൂടി വന്നാൽ ഒന്ന് പോയിന്റ് ആറ് മിനിറ്റ് കൂടി ജീവിക്കും അത് കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തൊഴുത ഭക്തിയുമായിട്ട് തിരിച്ചു പോകേണ്ടി വരും ആ വായു നിൽക്കില്ല കാരണം ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി പ്രത്യക്ഷമായ ഈശ്വര ചൈതന്യമായത് കൊണ്ട് നീ പരമശുദ്ധനായിട്ടിരിക്കണം പരമശുദ്ധമായിട്ടിരിക്കണം എന്ന് പറയുന്ന വായു മലിനീകരണത്തെ ഒഴിവാക്കാനുള്ള ഈശ്വരീയ കൺസെപ്റ്റ് ഭാരതീയമാണ് അതാണ് ഇന്ന് യു എൻ സ്വീകരിച്ചിരിക്കുന്നത് ജലമലിനീകരണം അവോയ്ഡ് ചെയ്യാൻ പറയുന്നു ഇമ അവശിവ സന്തോ ശുഭ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതളാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭി ഈ സംസ്കൃത വരികൾ മലയാളം അറിയാവുന്നവർക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ ഈ ജലം ശുദ്ധമായി തീരട്ടെ ശുഭമായി തീരട്ടെ മംഗളകരമായി തീരട്ടെ സർവരോഗങ്ങൾക്കും ഔഷധമായി തീരുന്ന ഈ ജലം സൂര്യരശ്മിയാൽ പൂതാ സൂര്യശ്യരശ്മിഭി സൂര്യരശ്മിയാൽ ശുദ്ധമായി തീരട്ടെ എന്ന് പറയുമ്പോൾ ശുദ്ധജലത്തെ കുറിച്ച് ഇന്ന് യു എൻ ഒ ഇറക്കിയിരിക്കുന്ന അവിടുത്തെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെന്റ് സാൻസ്ക്രിറ്റിൽ പറഞ്ഞിരിക്കുക ചെടികളെ കുറിച്ച് വൃക്ഷങ്ങളെ കുറിച്ച് നമ്മുടെ ചിന്താധാര എന്തായിരുന്നു ഈ അടുത്ത കാലത്ത് എറണാകുളത്ത് പോകാൻ ഒരു ഭാഗ്യം കിട്ടി സ്ഥിരമായിട്ട് കിട്ടുന്നത് പോലെ തന്നെയാണ് ആ ഭാഗ്യവും ബസ്സിൽ കയറിയ ഉടനെ തന്നെ ഒരാൾ ഒരു നോട്ടീസ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ആ നോട്ടീസ് മുഴുവൻ നോക്കി അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് സർപ്പക്കാവുകളെ സംരക്ഷിക്കുക ചുവട്ടിൽ സൈൻ ചെയ്തിരിക്കുന്നത് ആറ് പേരുണ്ട് അതിൽ ഒരാളുടെ പേര് സുരേന്ദ്രൻ ബാക്കി അഞ്ചു പേരും ക്രിസ്ത്യൻസാ പേര് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാം ജോസഫ് ചെറിയാൻ തുടങ്ങിയവരാ മുകളിലത്തെ ടൈറ്റിലെ സർപ്പക്കാവുകളെ സംരക്ഷിക്കുക കേരളത്തിൽ ഏതായാലും ഇരുപത്തി ഓരായിരം സർപ്പക്കാവുകൾ ഉണ്ടെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും യു എൻ ഒ നടത്തിയ പഠനമനുസരിച്ച് ബയോഡൈവേഴ്സിറ്റിയുടെ കേന്ദ്രബിന്ദുക്കളാണ് സർപ്പക്കാവുകൾ എന്നും സർപ്പക്കാവുകൾക്കടുത്തുള്ള കുളങ്ങളെല്ലാം ആ പ്രദേശത്തെ ജലസംഭരണികളിലെ റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നു എന്നും ഒരു കാരണവശാലും അത് നശിപ്പിക്കരുതെന്നും യു എൻ ഒയുടെ കണ്ടുപിടുത്തത്തിന്റെ എക്സ്പ്ലനേഷന്റെ മലയാളം ട്രാൻസ്ലേഷൻ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആറു പേര് സൈൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ് ഈ സർപ്പക്കാവ് ആരുടെ വീക്ഷണമാണ് ജർമ്മൻകാരുടെ വീക്ഷണമാണ് അമേരിക്കയിൽ മുഴുവൻ സർപ്പക്കാവ് ഉണ്ടായിരുന്നു അവിടെ സർപ്പക്കാവും ഇല്ല സർപ്പങ്ങളും ഇല്ല ഉള്ളവരെല്ലാം അവിടുത്തെ അസംബ്ലിയിലുണ്ട് ആ വീക്ഷണം അവര് യു എൻ ഒ എടുത്ത് ഇവിടെ അത് പ്രചരിപ്പിക്കാൻ ആറ് കോടി രൂപ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സഹായമായിട്ട് നൽകിയിരിക്കുക കേരളത്തിലെ സർപ്പക്കാവുകളെ സംരക്ഷിക്കാൻ കേരളീയർ മുൻകൈയെടുക്കണം എന്ന് പറഞ്ഞ് കാരണം ദശകൂപ ഏകവാപി ദശവാപി ഏകനദി ദശനദി ഏകപുത്ര ദശപുത്രോ ഏകവൃക്ഷ ഈ ഒരു വരി എഴുതിയത് ശാർഗധരനാണ് ബി സി ഇരുന്നൂറില് പത്ത് കിണർ കുഴിക്കുന്നത് ഒരു കുളം കുഴിക്കുന്നതിന് തുല്യമാണ് പത്ത് കുളം ഒരു നദിക്ക് തുല്യമാണ് പത്ത് നദി ഒരു പുത്രന് തുല്യമാണ് പത്ത് പുത്രൻ ഒരു വൃക്ഷത്തിന് തുല്യമാണ് ആരാ പുത്രൻ എൻ്റെ മകൻ എൻ്റെ മകൻ പുത്രനല്ല പുത്രൻ ഒരു ഡെഫനിഷൻ ഉണ്ട് പൂംതാമ നരകാത് ത്രായതേ ഇതി പുത്ര അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് ജീവനുള്ളതിൽ നിന്ന് മരണം എന്ന ആ ബ്രിഡ്ജ് കടക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഭയം തോന്നുന്ന ഒരവസ്ഥയാണ് ഭയാനകമായ ഒരു നരകമാണത് ഞാൻ മരിക്കാൻ പോകുന്നു ഇന്നലെ വരെ ജീവിച്ചവൻ കഴിഞ്ഞൊരു മിനിറ്റ് വരെ ജീവിച്ചവൻ ഈ ലോകത്തിൽ നിന്ന് എന്നെന്നത്തേക്കുമായി യാത്ര പറയുകയാണ് എന്ന ആ വികാരത്തിൽ ഉണ്ടാകുന്ന ഭയം അച്ഛനെയോ അമ്മയെയോ മരിക്കാൻ പോകുന്നതാരാണെങ്കിലും അവരെ അവരുടെ തല മടിയിൽ വെച്ച് ഭഗവത്ഗീതയോ വിഷ്ണു സഹസ്രനാമമോ ചൊല്ലി അല്ലെങ്കിൽ നാമം ജപിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ശരീരം തലോടിക്കൊണ്ട് എന്റെ ശരീരത്തിന് കാരണഭൂതമായതാരാണോ എന്നെ വളർത്തിയതാരാണോ ഈ ജീവിതം ആരോടാണോ കടപ്പെട്ടിരിക്കുന്നത് ആ ദേഹി അവിടുന്ന് പോവുകയാണ് ആ ദേഹത്തെ യാത്രയാക്കാൻ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം അവസാനം ഭസ്മമാകാൻ പോകുന്ന ശരീരമായി തീരാൻ പോകുന്ന സമയത്ത് അവരനുഭവിക്കുന്ന നരകമാണ് പുംനാമ നരകം ആ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ ബന്ധുവിനെ സാന്ത്വന വാക്കുകൾ കൊണ്ട് അപ്പുറത്തേക്ക് കടത്തിവിടുന്ന ആ നിമിഷത്തിൽ മാത്രമേ പുത്രൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അത്രയും നേരം ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയാണ് നല്ലത് എസ് ഒ എൻ സൺ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഡോട്ടർ അതിന് ഒരു ഡെഫനിഷനും ഇല്ല ഡോട്ടറിന്റെ ഡെഫനിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല ഡോക്ടറുടെ മകളല്ല ഡോട്ടർ എസ് യു എന്നിന്റെ മകനല്ല എസ് ഒ എൻ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ പുത്രന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പുംനാമ ത്രായതേ ഇതി പുത്ര അത് ബന്ധുവിന്റെ ആണോ അയൽവക്കത്തുകാരന്റെ ആണോ ആരുടെയാണെങ്കിലും മരണഭീതിയെ കടത്തിവിടാൻ അനുഗ്രഹം കിട്ടുന്ന ആ സമയത്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണത് അങ്ങനെയുള്ള ഒരു പുത്രൻ സത്പുത്രനാണ് പത്ത് പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം ആ വൃക്ഷത്തിന്റെ മഹത്വം അറിഞ്ഞവര് ഭാരതീയരായിരുന്നു ഭാരതീയരല്ലാതെ മറ്റാർക്കും അതറിഞ്ഞുകൂടായിരുന്നു ഇന്ന് ഭാഗവത സത്രത്തില് കഥ പറയുന്നതിനിടയ്ക്ക് പറഞ്ഞു സൂര്യൻ മുകളിൽ ഒന്നേ ഉള്ളൂ ആ സൂര്യന്റെ പ്രതിബിംബം സകല ജലാശയങ്ങളിലും കാണുന്നത് പോലെയാണ് ആത്മചൈതന്യമെന്ന് സംസ്കൃതത്തിൽ ഒരു വരിയുണ്ടതിന് ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യത്തെ ജലചന്ദ്രവത് ഏക ഏവശി ഭൂതാത്മാ ഈ പരമമായ ചൈതന്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ultimate energy is entropy of the of the material of the system physics പറയുന്നു ആ അൾട്ടിമേറ്റ് എനർജി ഈസ് ഏക ഏവ ഹി ഒന്ന് തന്നെ അതെവിടെയുള്ള ഭൂതേ ഭൂതേ വ്യവസ്ഥിത സർവജീവജാലങ്ങളിലും ഇരിക്കുന്നു ഏകത ബഹുദാ ചൈവ ചിലരതിനെ ഒന്നായിട്ട് കാണുന്നു ചിലരതിനെ പലതായിട്ട് കാണുന്നു ദൃശ്യതേ ജല ചന്ദ്രവത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എങ്കിലും എല്ലാ ജലാശയങ്ങളിലും ചന്ദ്രനെ കാണുന്നത് പോലെ സർവ ജീവജാലങ്ങളിലും കാണുന്നതായ ജീവചൈതന്യം കിർലിയൻ ഫോട്ടോഗ്രാഫി കൊണ്ട് എടുത്ത് കൊറോണ കാണിക്കാൻ സാധിക്കുന്ന ജീവചൈതന്യം